ഉന്മാദകരീശമായ അപ്പൊ എന്ത് കർമ്മമാണ് മഹാഭാരത യുദ്ധത്തിലുടനീളം കാഴ്ചക്കാരനായിരുന്ന സാക്ഷാൽ ഭഗവാന്റെ വംശപരമ്പര ഋഷിമാരെ കളിയാക്കുകയാണ് യുദ്ധത്തിലൂടെ നേടുന്ന ധർമ്മമെല്ലാം അതിനേക്കാൾ ഘോരമായ അധർമ്മം കൊണ്ട് പങ്കിലമായി നാശത്തിലേക്ക് പോകുമെന്ന് ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെ സൂചിപ്പിക്കും വ്യാസം നമുക്ക് പഠിക്കാനുള്ളതാണ് ഞാൻ മുൻകൈ കൂട്ടി പറയുന്നു മാത്രം ഒരെണ്ണം പഠിക്കാൻ ഒരുങ്ങുമ്പോ കാര്യം കാരണം ഫലം നമ്മളിപ്പോ കാരണം എടുത്തുകൊണ്ടിരിക്കുന്ന ഫലം വരുമ്പോ കാണാം ഭഗവത്ഗീത ആനന്ദത്തിന്റെ ഗ്രന്ഥമാണെങ്കിൽ ഭഗവാന്റെ വായ്മൊഴിയാണെങ്കിൽ അത് യുദ്ധം ചെയ്യാൻ ഉപദേശമാണെങ്കിൽ ആ യുദ്ധം കഴിഞ്ഞുള്ള അനുഭവങ്ങൾ പാണ്ഡവന്മാരെ സന്തോഷിപ്പിക്കണം ഒരു നിമിഷം സന്തോഷിപ്പിക്കണം അപ്പൊ ഒന്നുകിൽ യുദ്ധത്തിനുള്ള ഭഗവത് വചനം പരാജയമാണ് അല്ലെങ്കിൽ ഭഗവത് വചനങ്ങൾ യുദ്ധത്തിനല്ല രണ്ട് സാധ്യതയുള്ളൂ ഒന്നുകിൽ യുദ്ധത്തിനായി ഉപദേശിക്കുന്ന ഭഗവത് വചനത്തിന്റെ പരാജയമാണ് ഇതാണ് മാരാര് പറഞ്ഞത് നമുക്ക് യോജിപ്പില്ല ഭഗവത് വചനം പരാജയപ്പെടാൻ പാടില്ല അർജുന വിഷാദ യോഗത്തിൽ മാരാരിത് പറയുന്നുണ്ട് ദുശല തന്റെ കയ്യിലെ കൈക്കുഞ്ഞുമായി വന്ന് കാൽക്കൽ വെച്ച് അപനയക്കാരും അനാര്യരുമായ എന്റെ സഹോദരന്മാർ ചെയ്തതെല്ലാം പൊറുത്ത് ഈ കുഞ്ഞിന്റെ ജീവനെങ്കിലും എനിക്ക് തരണേ ജ്യേഷ്ഠ എന്ന് പറയുമ്പോൾ ആയിരം മുള്ളിലവൻ തടി പോലത്തെ ആയിരം പുരാണികൾ എഴുന്നു നിൽക്കുന്ന മുള്ളിലവൻ തടി പോലത്തെ തടി കൊണ്ട് തന്റെ ഹൃദയത്തിലെ കാഞ്ഞടിച്ചാലത്തെ പോലുള്ള വേദന അനുഭവിക്കുന്ന അശ്വരക്ഷിതാവായ അർജുനന്റെ തല പറഞ്ഞിട്ട് മഹാഭാരതത്തിൽ നിന്ന് തന്നെ ഒരു ശ്ലോകം കൂട്ടിയിട്ട് ഏവം ബ്രുവത്യം കരുണം ദുശലായം ധനഞ്ജയ സംസ്മൃതി ദേവിയും ഗാന്ധാരിയും ധൃതരാഷ്ട്രം ച പാർത്ഥിവം ഉവാച ദുഃഖശോകർത്ത ക്ഷത്രധർമ്മം വിഗർഹയൻ ചിത്തം ദുര്യോധനം ക്ഷുദ്രം രാജ്യലുബ്ധം ച മാനിനം യത്കൃതേ ബാന്ധവ സർവേ മയാ നീത യമക്ഷയം എന്ന് പറഞ്ഞ് ആ ദുശളയെ ബഹുസ്വാന്ത്വ പലപാട് ആശ്വസിപ്പിച്ചിട്ട് പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ട് നിലകൊള്ളുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് ഈ അർജുന വിഷാദയോഗത്തിൽ ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലമാണ് അനാഥയായി സഹോദരന്മാരെല്ലാം മരിച്ച് ഭർത്താവ് മരിച്ച് താൻ സൈന്ധവത്തിലേക്ക് കയറുന്നു എന്ന് കേട്ടറിഞ്ഞ മാത്രയിൽ തന്റെ സഹോദരിയുടെ പൊന്നോമന പുത്രൻ തന്നെ അമ്മാമനെ പേടിച്ച് മരിച്ച് സ്ത്രീത്വത്തിന്റെ ഭൂഷണമായ തളിരിളം കുഞ്ഞിനോടുകൂടി വന്ന് തന്റെ കാൽക്കൽ വെച്ച് തന്റെ എതിരാളിയുടെ കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞാൽ കരുണയോടെ വിട്ടയച്ചിട്ടുള്ള തന്നോട് പറയുകയാണ് ഈ കുഞ്ഞിനെയെങ്കിലും വിട്ടുതരണേന്ന് ഇവിടെ മാരാരികരി പറയും ഭഗവത്ഗീതയുടെ പരാജയസ്ഥാനമാണ് ഗീതാകർത്താവിന്റെ വിജയസ്ഥാനം യാതൊരു ഭഗവത് വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നവയല്ല ഏൽപ്പിക്കുന്ന യാതനകളെന്ന് നമുക്ക് സ്വീകാര്യമല്ല ഇതിലേക്ക് എത്തിച്ചത് ഭഗവത്ഗീതയല്ല അർജുനന്റെ അജ്ഞാനം തന്നെയാണ് കാരണം ഗീതയിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല യുദ്ധത്തെ ആണ് ഗീതയെങ്കിൽ മാരായണ വാക്ക് നൂറ് ശതമാനം ശരിയാണ് അതിനെ നമുക്ക് എതിർക്കാനാവില്ല ഗീതയാണ് യുദ്ധത്തിലേക്ക് അർജുനനെ നയിച്ചതെങ്കിൽ യുദ്ധം അർജുനൻ ആനന്ദം കൊടുത്തില്ല യുദ്ധവേളയിൽ തന്നെ അർജുനൻ ദുഃഖിക്കായിരുന്നു അതൊക്കെ ഞാൻ ഉദാഹരണ സഹിതം പറയാം ലാസ്റ്റ് എങ്കിലും ഇത് അടുക്കൂടെ പോവുള്ളൂ യുദ്ധത്തിന് അല്ല അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ അത് തെളിയിക്കേണ്ടത് തെളിയിച്ചു തരണമല്ലോ ഗീതാ ശ്ലോകത്തിലാണ് അപ്പോ മനുഷ്യന് ധർമ്മമാർഗത്തിൽ ചരിക്കാൻ ഇവരുടെ ആരുടെയും ജീവിതം ഉദാഹരിക്കുകയല്ല വേണ്ടത് ഇത് സാക്ഷിയായി എഴുതിയ വ്യാസന്റെ അന്തർഗതത്തെ മാതൃകയായി സ്വീകരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ അത് നമുക്ക് പിന്നീട് കാണാം പാത്രമറിഞ്ഞ് മാത്രം ആത്മവിദ്യ പകർന്ന് നൽകുന്നവനാണ് യഥാർത്ഥ സദ്ഗുരുവെങ്കിൽ ഗുരു പരമ്പരയ്ക്ക് ആദിഗുരുവായ കൃഷ്ണൻ ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് ഉപനിഷത്ത് സാരസർവസ്വവും സർവാത്മഭാവത്തിൽ നിന്ന് ശ്രവിച്ച അർജുനന് ജ്ഞാനമുണ്ടായില്ലെന്ന് മാത്രമല്ല ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ കർമ്മശേഷി കൂടി നശിച്ചതെന്തുകൊണ്ട് സർവാത്മകത്വം ഒരു നിമിഷം മാത്രം കിട്ടിയ ക്ഷുദ്ര സമാധിയാണ് ഞാൻ ആ പദം പോലും പറഞ്ഞിരുന്നു ക്ഷുദ്ര സമാധി ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമാധി വരുന്നവൻ യുദ്ധം ചെയ്യാൻ പോവില്ല ഒരു വെള്ളി വെളിച്ചം പോലെ ഇടയ്ക്ക് കിട്ടുന്നത് അത് യുദ്ധക്കളത്ത് നിൽക്കുന്നവർ പോലും ചില നേരത്തുണ്ടാവും യുദ്ധം പോലും ചില നേരത്ത് അവനെ അവിടെ കൊണ്ടെത്തിക്കും അതൊക്കെ ചരിത്രമാണ് യുദ്ധം പോലും എത്തിക്കും യുദ്ധ നിമിഷങ്ങളിൽ അങ്ങനെ എത്തിക്കുന്നുണ്ട് പറഞ്ഞു അർജുനൻ എത്തിയ പോലെ യുദ്ധക്കളത്തിൽ വെച്ച് ഏകാഗിയ യുദ്ധം ചെയ്യേണ്ടെന്ന് അർജുനൻ യുദ്ധത്തിന് മുമ്പ് ആലോചിച്ചെങ്കിൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് ആലോചിച്ചൊരു മഹാനായിരുന്നു അശോകൻ ദേവാനാം പ്രിയ പ്രിയദർശനം കലിംഗ യുദ്ധത്തിന് ശേഷം അവിടെ പൊന്തിക്കൂടിയ ശവശരീരങ്ങൾ കണ്ട് ഞെട്ടിത്തെറിച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രത്തിന്റെ വിദേശ നയം അഹിംസയാക്കി മാറ്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ലോകം മുഴുവൻ പിടിച്ചടക്കാൻ സന്നാഹവുമായി വന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് കല്യാണശ്രീയുടെ ആശ്രമത്തിന് മുമ്പിലെത്തുമ്പോൾ വിജയശ്രീലാളിതനായിരുന്ന അലക്സാണ്ടറുടെ വാക്കുകൾ കൃഷി തോൽപ്പായ എടുത്ത് മുമ്പിലിട്ട് കൊടുത്ത് ആ തോൽപ്പായയുടെ ഒരറ്റത്ത് ചവിട്ടിയപ്പോൾ മറ്റേറ്റം പൊങ്ങി വീണ്ടും അവിടുന്ന് മാറി ഇങ്ങേറ്റം ചവിട്ടി പെയ്യേറ്റം പൊങ്ങി പറഞ്ഞു അലക്സാണ്ടർ ലോക ലോകജേതാവിത നീ ഇവിടം വരെയുള്ള രാജ്യം വെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ഇവിടെ കയറിയപ്പോ അതൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോയി നിങ്ങൾ ഉപയോഗിച്ച മുറിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ മുറിയുടെ ആധിപത്യം ഇപ്പം നിങ്ങൾക്കുമല്ല ആർക്കുമല്ല അതിനകത്ത് പെരിച്ചാഴിയുണ്ടെങ്കിൽ അവനാണ് പക്ഷെ നാം അഭിമാനിക്കുന്നു മനസ്സുകൊണ്ട് ഇവിടെ ഇരുന്നു അത് ഭരിക്കുമെന്ന് പെരിച്ചാഴിയെ കൂടി നാമായി കാണാൻ കഴിയുമെങ്കിൽ ഭരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റില്ല ഇത് അലക്സാണ്ടറോട് കല്യാണേഷ് സിമ്പിളായി പറഞ്ഞു അന്ന് മടങ്ങിയയാൾ അയാൾക്ക് വേണ്ടത് ഒരു നാലഞ്ച് സന്യാസിമാരെയായിരുന്നു ഇനി യുദ്ധമൊന്നും വേണ്ട ഒരു പറ്റം ബുദ്ധഭിക്ഷുക്കളെയും ഒരു കുറച്ച് ഗംഗാജലവുമൊക്കെ അയാൾ തിരിച്ചു മടങ്ങി അലക്സാണ്ട്രിയയിൽ മൂന്നാം നൂറ്റാണ്ടിൽ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയയിൽ വെച്ച് ആദ്യത്തെ ലോക ബുദ്ധമത സമ്മേളനം അദ്ദേഹം വിളിച്ചു കൂട്ടി അലക്സാണ്ടറുടെ ചരിത്രമായി പറയും അപ്പോ ഇങ്ങനെ പലരുമായിട്ട് അർജുനൻ യുദ്ധത്തിന് മുമ്പേ ഈ അവസ്ഥിതിയിലെത്തി ഒരു ക്ഷുദ്ര സമാധിയും ഇനി മാറിപ്പോയി കാരണങ്ങൾ നമുക്ക് നോക്കാം പിന്നെ സോ അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്നത് പാത്രമാണെന്ന് വിചാരിച്ചല്ല അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് വ്യാസൻ കൃഷ്ണനിലൂടെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് മുഴുവൻ പേർക്കും നമുക്കുമായി ഉപദേശിച്ചതാണ് ഗീത ഒരു മഹാമനുഷ്യൻ ഉൾക്കൊണ്ടു യുദ്ധത്തിന്റെ സർവാദരണീയനായ പ്രതിയോഗി ഉൾക്കൊണ്ടു അയാൾ മാത്രം മഹാഭാരതത്തിൽ ആരാണ് ഗീത പഠിച്ചത് രണ്ടുപേർ നന്നായി പഠിച്ചു ഒരാൾ കേട്ടുപഠിച്ചു പഠിച്ചു അയാൾ കൃഷ്ണനായി മാറി ആരാണ് അയാൾ ഇതിൽ നമ്മൾ അയാളെ പരിചയപ്പെടുന്നു അയാളാ ഈ ഗീത വള്ളി പുള്ളി മാറാതെ ധൃതരാഷ്ട്രം ഉപദേശിക്കുന്നത് ആരാണത് സഞ്ജയൻ അർജുന നീ മാത്രം എന്റെ വിശ്വരൂപം കാണുന്നു ഈ ദിവ്യ ചക്ഷുസ് പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് അർജുനൻ അർജുനനെയും അർജുനൻ ദിവ്യ ചക്ഷുസിലൂടെ കാണുന്ന വിശ്വരൂപത്തെയും അത് ഉപദേശിക്കുന്ന കൃഷ്ണനെയും ഒന്നിച്ച് ധൃതരാഷ്ട്രന് പറഞ്ഞു കൊടുക്കുന്ന സഞ്ജയൻ കൃഷ്ണനോളം വളർന്നില്ലെങ്കിൽ അത് കാണാനാവില്ല യു കൺ ഫോളോ നിനക്ക് മാത്രം തന്നതാണ് ദിവ്യം ദദാമിതേ ചക്ഷു നിനക്കെന്റെ വിശ്വരൂപം കാണാൻ ഞാൻ ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല നിനക്ക് മാത്രം എന്താ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അർജുനൻ ആ വിശ്വരൂപം അത് കാട്ടിയ കൃഷ്ണൻ ഇവരെ അതേപടി പകർത്തിയെടുത്ത് ധൃതരാഷ്ട്രനോട് പറയുന്ന സഞ്ജയൻ അപ്പൊ ആരായി സഞ്ജയൻ കൃഷ്ണൻ അയാൾ ഉൾക്കൊണ്ടുമില്ല യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പോയ അർജുനനല്ല കേട്ടത് യുദ്ധത്തിന് വെളിയിൽ നിന്ന് കേട്ട സഞ്ജയനാണ് ഉൾക്കൊണ്ടത് അർജുനൻ മറന്നുപോയി അർജുനൻ പിന്നീട് പറയും ഭഗവാനെ ഒരിക്കൽ കൂടെ ഗീത കേൾക്കണം അന്ന് അങ്ങ് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു തന്നിരുന്നു എനിക്കിപ്പോ ഓർമ്മയില്ല പഠിച്ചതാണെ മറന്നുപോകുമോ അനുഷ്ഠാനമാണെങ്കിൽ മറന്നുപോകുമോ അർജുന അന്നത്തെ യോഗാവസ്ഥ നിനക്കും എനിക്കും എങ്കിലും ഞാൻ അതിന്റെ പൊരുള് പറയാം അന്ന് ഞാൻ നിനക്ക് ഉപദേശിച്ച ജ്ഞാനമായിരുന്നു നീ അത് കർമ്മമായി തെറ്റിദ്ധരിച്ചു അനുഗീത മഹാഭാരതത്തിൽ തന്നെയുള്ളതാ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല അനുഗീത ഇതൊക്കെ എന്താ തെളിവ് നമുക്ക് തരുന്നത് അർജുനൻ ഉൾക്കൊണ്ടില്ല അർജുനൻ പാത്രമായിരുന്നില്ല ഭീഷ്മൻ ഉൾക്കൊണ്ടു അദ്ദേഹം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഇതിന്റെ സാരാംശത്തെ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു ഉത്കട പ്രഭാവത്തോടെ അവസാനം പറഞ്ഞു ഞാൻ വിചാരിച്ചിരുന്നു മനുഷ്യന്റെ ശക്തിയാണ് വലുതെന്ന് യുധിഷ്ഠിര ഇല്ലെന്നിപ്പോ മനസ്സിലായി അതിന് വേറൊരു ഗീത ധൃതരാ ഭീഷ്മൻ യുധിഷ്ഠിരൻ ഉപദേശിച്ചു മറ്റൊരു ഗീത ഗീത തന്നെ പേര് monkey Geetha monkey Geetha M O N K E Y monkey അല്ല അത് ഞങ്ങളെയൊക്കെ വിളിക്കുന്ന പണ്ടൊരു സാങ് തമാശ പറയുമായിരുന്നു a man with a key is a monkey a monk with a is always a monk എന്നൊക്കെ ഒരു നല്ല സ്വാമിയാർ പറയുമായിരുന്നു കാരണം ഈ പൂണുനൂലിലൊക്കെ താക്കോല് കെട്ടിക്കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും വലിയ കഷ്ടപ്പാടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു സ്വാമിയാർ പറയുമായിരുന്നു ഞാൻ തമാശ തമാശ ആട്ടോ എന്നാൽ അല്പം കാര്യവും ആ മങ്കിയല്ല ഇത് ഒരു മനുഷ്യന്റെ പേരാണ് മങ്കി അയാൾ തന്റെ ശക്തിയിലൊക്കെ അഭിമാനിച്ചിരുന്നു അവസ്ഥാന അയാളുടെ പതനം പറഞ്ഞ് ഭീഷ്മൻ നമുക്ക് എടുക്കാം പിന്നീട് നമുക്ക് ഇതൊക്കെ ഓടിച്ച് പറയാം എങ്കിലും ഞാൻ സൂചിപ്പിച്ചു വിടുന്നു എന്ന് മാത്രം സമയം കിട്ടിയില്ലെങ്കിൽ തന്നെ അതിലെ മങ്കി താൻ തന്നെയാണെന്ന് ഭീഷ്മൻ ഉറപ്പാക്കി പറയുന്നതാണ് ഒരു തന്റെ പതനമാ പറയുന്നത് അതുകൊണ്ട് യുധിഷ്ഠനോട് പറഞ്ഞു യുധിഷ്ഠ ഈ പണിയൊക്കെ നിർത്തിക്കോളാൻ ഈ പണി ഒന്നും രക്ഷപ്പെടില്ല അപ്പൊ യുധിഷ്ഠൻ ചോദിച്ചു പിന്നെ എന്ത് പണിയാണ് ചെയ്യുക കിം ഏകം ദൈവതം ലോകേ കിം വാപ്യേകം സനാതനം സുവന്തകം തമർച്ചന്തം ഉർമാനുവാശു കോധർമ്മ സർവധർമാണ വിഷ്ണു പിടിച്ചോളാൻ പറഞ്ഞു ഒറ്റ പണി ചെയ്താൽ മതി മോനെ വിഷ്ണുപാദത്തിൽ ഇരുന്നത് അതേ ഉള്ളു വഴി ഒന്നും വഴിയില്ല ഉപദേശം കൊടുത്തു ഓം വിശ്വം വിഷ്ണു വശക്കാരോ ഭൂതഭവ്യ ഭൂ മഹാഭാരതത്തിലുള്ളതായത് ഭീഷ്മൻ യുധിഷ്ഠിരൻ ഉപദേശിച്ചു കൊടുത്ത സാധനമാണ് ഈ വിഷ്ണു സഹസ്രനാമം തന്റെ ആയുധശക്തിക്ക് അപ്പുറം ഒന്നുമില്ലെന്ന് വിശ്വസിച്ചിരുന്ന തന്റെ പ്രതിജ്ഞയ്ക്ക് അപ്പുറം ഈ ലോകത്ത് വിശ്വസിച്ചിരുന്ന ഭീഷ്മനെ ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സമഭൂവിലെത്തിച്ച് വിഷ്ണുപാദത്തിൽ തലകുനിക്കാൻ പഠിപ്പിച്ചത് ഈ ഗീതയാണ് ഒരാളെ യുദ്ധരംഗത്ത് നിന്ന് ഭഗവാനിലേക്ക് എത്തിച്ചതും മറ്റൊരാളെ യുദ്ധമില്ലാതെ യുദ്ധത്തിന് വെളിയിൽ ഭഗവാനാക്കി വളർത്തിയതും ഗീതയുടെ വിജയമാണ് ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇനിയും പഠിക്കാൻ കിടക്കുന്നു അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ അടുത്ത ചോദ്യം അപ്പൊ പാത്രം അറിഞ്ഞു തന്നെയാണ് ഉപദേശം എന്ന് സാരം പാത്രമായിട്ടില്ല അർജുനൻ അതുകൊണ്ട് അർജുനനല്ല ഉപദേശം എന്ന് സാരം ധർമ്മയുദ്ധമെന്നറിയപ്പെടുന്ന മഹാഭാരത യുദ്ധത്തിൽ ആരെല്ലാം എപ്പോഴെല്ലാം അധർമ്മത്തെ കൈ കൂട്ടുപിടിച്ചുവോ അപ്പോഴപ്പോൾ മാത്രം വിജയശ്രീ അവർക്ക് അനുകൂലമായി കാണുന്ന വൈരുദ്ധ്യം വിശദീകരിക്കാം ഇതിലൊരിക്കലും അത് വിജയമല്ല മഹാഭാരതത്തിൽ ഒന്ന് ധർമ്മയുദ്ധം എന്നത് തന്നെ വ്യാസൻ നിന്ദാസ്തുതിയിൽ പറയുന്നതാണ് യുദ്ധം ധർമ്മമാവില്ല എന്ന് ബോധിപ്പിക്കാൻ root two is an irrational number എന്ന് ഗണിതശാസ്ത്രം പഠിക്കുന്ന പിള്ളേര് തെളിയിക്കാൻ പോകുമ്പോൾ let root two be a rational എന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ തുടങ്ങും റൂട്ട് ടു റാഷണലാണെന്ന് തെളിയിക്കാൻ ഇറാഷണലാണെന്ന് പറഞ്ഞ ചിലപ്പോൾ അപ്പൊ ഇതിന് നെഗറ്റീവ് അപ്രോച്ച് എടുത്തതുകൊണ്ട് അത് പൂർവപക്ഷമാണ് സിദ്ധാന്തമല്ല യുദ്ധം ധർമ്മമാകുമോ എപ്പോഴെങ്കിലും ലെറ്റസ് ടേക്ക് എ യുദ്ധവും ധർമ്മമാണ് ഈ പറഞ്ഞ വാക്ക് സിദ്ധാന്തമായി എടുക്കരുത് അനുസ്യൂതമായി വർണ്ണിച്ച് എന്ന് യുദ്ധം ധർമ്മമല്ല അതാണ് ഊർധബാഹുർ വിരൗമേഷ അത് സിദ്ധാന്തമായി എടുക്കണം ധർമ്മം എന്താണ് ഉറപ്പിച്ച് ഗീതാകാരൻ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹന്ത്വാ സർവപാതിഭ്യോ മോക്ഷയിഷ്യാമി മാശുച അപ്പൊ പിന്നെ ധർമ്മയുദ്ധവും ഉപേക്ഷിക്കണ്ടേ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ അഹംത്വ സർവപാപിഭ്യോ മോക്ഷയിഷ്യാമി മാശുച എന്ന് ഭഗവാൻ തന്നെ പറയുമ്പോൾ പിന്നെ യുദ്ധം ധർമ്മമല്ലെന്നുള്ളത് സ്പഷ്ടമല്ലേ അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുന്ന ഗീതയിൽ യുദ്ധം ധർമ്മമല്ല മറ്റതൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അതാതിന്റെ കാലങ്ങളിൽ അതാതിന്റെ ആചാര്യന്മാരുടെ മനസ്സുകളിൽ അതാത് സങ്കല്പങ്ങളിൽ ശരിയാണ് ഒന്നും തെറ്റില്ല ശരികൾ മാത്രം ഈ ലോകത്ത് ചെറുതും വലുതുമായ ശരികൾ ഏത് വലുതേത് ശരി ചെറുത് അതിപ്പോഴത്തെ നിങ്ങളുടെ ബുദ്ധിക്ക് തീരുമാനിച്ചോളൂ പ്രാരംഭത്തിൽ കൂടെ പൊക്കോളൂ കുറെ കഴിയുമ്പോൾ നിങ്ങളുള്ളതാവും അഹിംസയുടെ പ്രവാചകനായി പറയപ്പെടുന്ന കൃഷ്ണൻ തന്നെയല്ലേ ശിശുപാലനെ വധിച്ചതും നിരായുധനായ കർണനെ കൊല്ലാൻ ആവശ്യപ്പെട്ടതും രണ്ടാമത്തത് ശരിയല്ല ആദ്യത്തത് ശിശുപാലനെ വധിച്ചു എന്നത് ശരിയാണ് നൂറ് പ്രാവശ്യം ശിശുപാലനോട് പറയുന്നു ധർമ്മത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ശിശുപാലനെ അവസാനമായി വധിക്കുകയല്ല ചെയ്തതെന്നും കൂടെ മഹാഭാരതം പറയുന്നു ശിശുപാലൻ മാറുന്നുണ്ട് കൃഷ്ണന്റെ വധങ്ങളിലെല്ലാം വധിക്കപ്പെട്ടവൻ കൃഷ്ണനെ പ്രശംസിക്കുന്നുണ്ട് വധം കഴിയുമ്പോൾ അത് ചെയ്യാമെങ്കിൽ നമുക്കും വധിക്കാം രാമൻ വധിച്ചതെല്ലാം അങ്ങനെ തന്നെയാണ് പുസ്തകം വായിക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ കൊലപാതകത്തില് ഡെഡ് ബോഡിയിൽ നിന്നും ഏറ്റു വന്നിട്ട് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടില്ല അതിന് മുമ്പ് എഴുതിയതൊക്കെ സത്യമാണെങ്കിൽ ഇതും സത്യമാണ് ഇത് കള്ളമാണെങ്കിൽ മുമ്പ് എഴുതിയതും കള്ളമാണ് കൊന്നു എന്നെഴുതിയത് സത്യമായിട്ടെടുക്കുകയും അതിനുശേഷമുള്ളത് അസത്യമായെടുക്കുകയും ചെയ്യുന്നത് ഇല്ലോജിക്കലാണ് കൃഷ്ണൻ നടത്തിയ എല്ലാ ഹിംസയെന്ന് നമുക്ക് തോന്നാവുന്നറിയും അത് ഞാൻ സൂചിപ്പിച്ചു തോന്നുന്നു ഒരിടത്ത് ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചാലിന്റെ മുകളിൽ കയറിയിരുന്ന കൃഷ്ണൻ തന്നെയാണ് മറുവശത്ത് പാഞ്ചാലിക്ക് വസ്ത്രാവതാരമായി മാറുന്നത് ദുര്യോധനന് ചോദിക്കാം എടാ കള്ള നീ തുണി പഠിച്ചില്ലേ അതുപോലല്ലേ ഞാനും പഠിച്ചത് എന്റെ തമ്മിൽ എന്താ വ്യത്യാസം ആരുടെ വസ്ത്രമാണോ അപഹരിച്ചത് അവരുടെ മനസ്സാണ് അതിന് ഉത്തരം പറയുന്നത് ലോജിക്ക് അതാണല്ലോ സോ നെക്സ്റ്റ് മഹാഭാരതത്തിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ പ്രതീകാത്മകത അല്ലെങ്കിൽ പ്രാഗ്രൂപങ്ങൾ വിശദീകരിക്കാം സമയം പോരാ ഒന്ന് മുഴുവൻ എനിക്ക് അറിയുകയില്ല സമയം പോരാന്നുള്ളതൊന്ന് കുറെ അറിയാം എല്ലാം ഞാനിപ്പോൾ അറിയുന്നവനല്ല അറിയണമെങ്കിൽ എൻ്റെ പഴയ നോട്ടൊക്കെ കൊണ്ടുപോകണം നോട്ട് നോക്കി പഠിപ്പിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് പഠിപ്പിക്കുന്നതല്ല അതുകൊണ്ട് മുഴുവൻ എനിക്കറിയില്ല അത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ രംഗത്ത് ഞാൻ പഠിതാവാണ് അതിൽ ചിലത് എനിക്കിനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ആചാര്യൻ പഠിപ്പിച്ചിട്ടുണ്ട് അനുഭവം പോരാ അതുകൊണ്ട് അറിയാവുന്നത് പറയാമെന്ന് വെച്ചാലും സമയവും പോരാ ക്ഷമിക്കുക ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കും കാരണം കാതുകുത്തിയവൻ കടന്നുപോയിടത്തൊക്കെ കടുക്കനിട്ടവൻ വന്നതാണ് ഭാരതീയ പാരമ്പര്യം എന്നെക്കാൾ സമർത്ഥൻ നിങ്ങളെ പഠിപ്പിക്കാനെത്തും വരാനിരിക്കുന്ന അവന്റെ ചെരുപ്പിന്റെ വാറെടുക്കാൻ ഞാൻ യോഗ്യനുമല്ല ഇതെനിക്ക് നിശ്ചയമുണ്ട് നിങ്ങൾ അവന്റെ കീഴിൽ പഠിക്കാൻ ഇടയാകട്ടെ അന്ന് നിങ്ങൾ ആ അറിവുകളും കൂടെ നേടട്ടെ അതിനായി അനുഗ്രഹങ്ങൾ ആശംസകൾ എന്റെ പരമ്പരയുടേത് കൂടി നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എന്താണ് ഒരു ഹിന്ദുവിന്റെ സ്വത്വം ഹിന്ദു വേദങ്ങളിൽ ആര്യ ബ്രാഹ്മണ ക്ഷത്രിയാദി പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് കാണാം ക്ഷത്രിയനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ആര്യനെ പറ്റി ഞാൻ പറഞ്ഞു ശിഷ്ടൻ എന്ന അർത്ഥത്തിലാണ് പ്രയോഗം ഒരു വർഗം എന്ന അർത്ഥത്തിലല്ല ഹിന്ദു എന്ന പദം അങ്ങനെ കാണപ്പെടുന്നില്ല ഇന്ത്യയും ഹിന്ദുവും ഭരണസൗകര്യാർത്ഥം പാശ്ചാത്യർ കൽപ്പിച്ച നാമങ്ങൾ അല്ലേ അല്ലാതെ ആസ്തികരെയും നാസ്തികരെയും വൈദികരെയും താന്ത്രികരെയും എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്ന ഹിന്ദു മതത്തിന് ഒരാളെപ്പോലും ഹിന്ദുവല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവാത്ത അവസ്ഥയിൽ സ്വകീയമായൊരു സംസ്കാരം അവകാശപ്പെടാനാവുമോ പരസ്പര വിരുദ്ധങ്ങളായ സംസ്കാരങ്ങളുടെ സങ്കലനമല്ലേ ഹിന്ദുമതം എല്ലാ മതവും എല്ലാ കൂട്ടുകെട്ടും പരസ്പര ഭിന്നങ്ങളായ സംസ്കാരമാണ് എല്ലാ കൂട്ടുകെട്ടും നിങ്ങളിലെ മൂന്ന് പേർ ഒന്നിച്ചു കൂടിയാൽ ഒരേ സംസ്കാരമല്ല ഒരേ സംസ്കാരമല്ലാത്തതുകൊണ്ടായി ജഗത്ത് യോജിക്കാവുന്നിടത്തോളം യോജിക്കുകയാണ് അത്ര എല്ലാവരും യോജിക്കുന്നത് നൂറ് ശതമാനം യോജിപ്പില്ല നൂറ് ശതമാനം യോജിച്ചാൽ പിന്നെ മുക്തനാണ് മുക്തന്മാർക്ക് പിന്നെ യോജിക്കാനും യോജിക്കാതിരിക്കാനും അപ്പൊ ഇല്ലതാണ് നമ്മളൊരു ആശയത്തെ മുൻപിൽ വെച്ച് ചില ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിക്കുകയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയും നമ്മളുടെ നിലയും ഒക്കെ അനുസരിച്ച് യോജിക്കുകയാണ് പറ്റുന്നിടത്തോളം പലതിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലത് വിഴുങ്ങുന്നു ചിലത് മൂളുന്നു ചിലത് മുരളുന്നു ചിലത് പറയുന്നു ഇത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലായിടത്തും സത്യമാണ് ഒരു രാജ്യം എടുക്കുമ്പോൾ ഇത് നൂറ് ശതമാനം സത്യമാണ് എഴുതിയതൊക്കെ സത്യമാണ് പിന്നെ ഹിന്ദു എന്നുള്ള പദമൊക്കെ സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത് ഈ പദം വന്നിരിക്കുന്നത് സിന്ധുവിന്റെ തീരത്തുള്ളവരെ അറബികൾ വിളിച്ചപ്പോൾ എസ് എന്ന പദം ഇല്ലായിരുന്നത് കൊണ്ട് എച്ച് എന്ന പദം ചേർത്ത് വിളിച്ചു എന്നാണ് അങ്ങനെയാണ് ഹിന്ദു എന്ന പദം വന്നതെന്നാണ് ബാർഹസ്പതീയത്തില് ഹിന്ദു എന്ന ശബ്ദമുണ്ട് ആ സിന്ധു സിന്ധു പര്യന്ത എത്ര ഭാരത ഭൂമിക മാതൃഭൂ പിതൃഭൂ ശൈവ സോവൈ ഹിന്ദുരുതി സ്മൃത എന്ന് ഭാരതസ്പതീയത്തിൽ കാണുന്നു അതിന്റെ അർത്ഥം സ്വാമിജി പറയുന്നതുമായി നൂറുശാണ് യോജിക്കുന്നു സിന്ധുവും അതിന്റെ തടങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ ഭൂമിയെ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരിൽ ആരെല്ലാം ഈ ഭൂമി എന്റെ പിതൃഭൂമിയാണ് മാതൃഭൂമിയാണെന്ന് വിചാരിക്കുന്നുവോ അവനെല്ലാം ഇങ്ങനൊരു ശ്ലോകം കാണുന്നുണ്ട് പ്രക്ഷിപ്തമാണോ എന്നറിയില്ല ആണെന്നോ അല്ലെന്നോ ഒക്കെ പറയാം കാണുന്നുണ്ട് ഇതിനപ്പുറം ഹിന്ദു രാജ്യത്തു നിന്ന് വ്യാസൻ എന്നു പേരായ ഒരു മഹാപണ്ഡിതൻ ഇവിടെ വന്നിരുന്നു എന്ന് ശിലാലിഖിതം ശസ്താപന്റെ കാലത്തുണ്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ് എടുത്ത പരമേശ്വരാനന്ദ സ്വാമികളുടെ ഹിന്ദുധർമ്മ പരിചയത്തിൽ ഈ ശിലാലിഖിതമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പാനലയില് അന്നും ഈ പദം ഉണ്ടായിരുന്നു എന്ന് കാണാം ഏതായാലും സംസ്കാരത്തെ സംബന്ധിച്ച് നൂറ് ശതമാനം ശരിയാണ് അതെല്ലായിടത്തും ഭിന്നമാണ് പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് ഒക്കെയാണ് നമ്മുടെ എല്ലാ കൂട്ടുകെട്ടും നിങ്ങളൊരു നാലഞ്ച് പേര് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ വന്ന് എനിക്കൊരു ജോലി കിട്ടണം